ലോകസൃഷ്ടം മുൻകാലക്കാണ് അഷ്ടം സർവം ശ്രീവസിഷ്ഠ വാച നാമകർമാണി സ്പന്ദം നഗരാക്രമം തന്മിച്ഛാജ്ഞാനവതനോട് ദൈവനാമം ശ്രീ ഇതൊന്നുമല്ല എന്ത് ദൈവം തത് എന്നുവെച്ചാൽ ദൈവം മിഥ്യാജ്ഞാനവതിലൂടെ മിഥ്യാജ്ഞാന ലോകത്തിൽ എങ്ങനെയാണോ പ്രസിദ്ധമായിരിക്കുന്നത് അതുപോലെ രൂഢമായിരിക്കുന്നത് പ്രസിദ്ധമായിരിക്കുന്ന അങ്ങനെയുള്ള ദൈവം നാമ ഗമിച്ചത് എന്താണ് ആ ദൈവം വിധി എന്നാൽ എന്താണ് അത് ലോകത്ത് പ്രസിദ്ധമായിരിക്കുന്നു പക്ഷെ അത് ഏതുപോലെ അതിനെ ഉപമിക്കാം മിഥ്യാജ്ഞാനത്തെ പോലെ മിഥ്യാജ്ഞാനം എന്ന് പറയുന്നത് രജസർപ്പജ്ഞാനം അതുപോലെ അത് പ്രസിദ്ധമാണ് ദൈവം നാമയ്ക്കും എന്ന് വെച്ചാൽ അത് കഴമ്പൊന്നുമില്ല സാരമുള്ളതല്ല പക്ഷെ ലോകപ്രസിദ്ധമാണ് ഇവിടെ അതിനെ നിഷേധിക്കുകയാണ് സ്വകർമ്മഫല സംപ്രാപ്തം ഇതം വിര താഹ ദൈവനാമനാ പ്രശസ്തി സ്വകർമ്മഫല സംപ്രാപ്തം പൂർവപൂർവ ജന്മങ്ങൾ ചെയ്ത കർമ്മങ്ങളുടെ ഫലം ഈ ജന്മത്തിൽ അനുഭവപ്പെടുമ്പോൾ ഇതം യുദ്ധമേ ഇത് യാ ഗിരഹ ഇത് ഇപ്രകാരം സംഭവിച്ചു എന്ന് വെച്ചാൽ ഇതമിത്വം എന്ന് പറയുന്നത് എങ്ങനെ സംഭവിച്ചു എന്നറിയില്ല അത് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന യാദർച്ഛികതകളാണ് യാദൃശ്യമായി പലതും ജീവിതത്തിൽ സംഭവിക്കുന്നു അനുകൂലമായും പ്രതികൂലമായും സംഭവിക്കുന്നു നമുക്കറിയാൻ വയ്യ സംഭവിച്ചു അതിനാണ് ദൈവം ദൈവനാമന ഗീത ഇങ്ങനെ പറയുന്ന കാര്യങ്ങളെ വിഗ്രഹ ഈ വാക്കുകൾ എങ്ങനെയോ സംഭവിച്ചിരിക്കുന്നു ഇത്രകാരമല്ല സംഭവിച്ചു എന്ന് പറയുന്നു വാക്കുകളാണ് കാരണം വാക്കെന്ന് പറയുന്നത് സാധാരണ എന്താണ് അദ്വൈതത്തിൽ പറയും രതിസർപ്പം എന്ന് പറഞ്ഞാൽ എന്താണ് അതുപോലെ ഒരു നാമം മാത്രമാണ് മിഥ്യാജ്ഞാനവാക്ക് എന്ന് പറഞ്ഞാൽ വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് അല്ല അതിനകത്തൊന്നുമില്ല അതിനകത്തൊരു വസ്തുസത്തയില്ല കേവല നാമമാണ് അതുപോലെ ഈ പറയുന്ന വിധി എന്ന് പറയുന്നത് വസ്തുസത്തയില്ല ഒരു പേര് മാത്രമാണ് എങ്ങനെയാണ് അങ്ങനെ ലോകത്തിൽ പ്രസിദ്ധമായി നാമം കൊണ്ട് പ്രസിദ്ധമായ വസ്തുസത്ത ഇല്ലാത്തതാണ് നേരത്തെ പറഞ്ഞ രൂഢം എന്ന് പറയുന്നതിനാണ് ഇവിടെ പ്രസിദ്ധീകരണം തത്രയോ മൂഢമത ഇതം ദൈവമസ്തീതി നിശ്ചയത ആത്മ ദുരവബോധേന രജ്വാമിവ വിചരണം അത് കൂടി വിശദീകരിക്കും നേരെ രണ്ട് പദ്യത്തിലും പറഞ്ഞ കാര്യം ഈ പത്രയോഗത്തിന്റെ ഈ വിധിയെ സംബന്ധിച്ച് തന്നെ മൂഢമതി മൂഢമതികൾ ദൈവം അസീതി നിശ്ചയാർത്ഥ അവരങ്ങ് തീരുമാനിക്കുന്നു വിധി തന്നെയാണ് എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നതിന് പ്രത്യേകിച്ച് കാരണം ഒരു അപകടം സംഭവിക്കും താനൊരു ഉത്തരവാദിയല്ല പക്ഷെ തനിക്ക് സംഭവിച്ചു അപ്പോൾ വിധി എന്നുള്ള കാര്യം പറയും നമ്മൾ സംഘപരാജ വിധിയല്ല എന്നല്ലാതെ എന്ത് പറയാൻ അറിയില്ല നമ്മൾക്ക് നമ്മൾ വിധിയെ സ്വീകരിക്കുന്നു അതുകൊണ്ട് വാസിഷ്ടത്തിൽ സംബന്ധിച്ചും അത് തന്നെയാണ് എന്തുകൊണ്ടാണ് ലവോടെ സംഭവിച്ചത് ഒരു കൂട്ടർ പറയുന്ന ഒരു വേദം വിധിയാണ് എന്നുവെച്ചാൽ അവർക്കറിയില്ല ഇവിടെ എന്താ സിദ്ധാന്തമായി പറയുന്നത് പൂർവ്വജന്മത്തിലെ കർമ്മഫലം രണ്ടു കൂട്ടർക്കും അറിയത്തില്ല എന്താണ് ശരിക്കും സംഭവിച്ചത് ദുരവബോധേന നിരവബോധമുണ്ട് മനസ്സിലാക്കാൻ കഴിയാത്തതുകൊണ്ട് എന്ത് നിശ്ചയ അതുപോലെ ഒരു നിശ്ചയത്തെ അവർ എത്തിച്ചേർന്നിരിക്കുകയാണ് എന്ത് വിദ്യ എന്താണ് യുവാമിവ ഭുജാന്തപഥ അതൊരു ഭ്രാന്തിയാണ് വിധി എന്ന് പറയുന്ന ഭ്രാന്തിയാണ് ഇവിടെ വാസിഷ്ഠത്തിന്റെ സിദ്ധാന്തം അനുസരിച്ച് അത് ഭ്രാന്തിയല്ല ഇതെല്ലാം പൂർവ്വജന്മങ്ങളിൽ ചെയ്ത കർമ്മങ്ങളുടെ ഫലമാണ് പൂർവ്വജന്മം ജന്മാന്തരം എന്ന് പറയുന്ന ഒരു ഒരു വിശ്വാസത്തിൽ നിന്നുകൊണ്ട് വിധി എന്ന് പറയുന്ന വിശ്വാസത്തെ മറികടക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് രണ്ടും വിശ്വാസമാണ് ഒന്നുകിൽ വിധിയിൽ വിശ്വസിക്കുന്നു അല്ലെങ്കിൽ മനുഷ്യൻ അവന്റെ പൂർവ്വജന്മത്തെ വിശ്വസിക്കുന്നു അപ്പോ ഇതാണ് മുമ്പ് ഞാൻ പറഞ്ഞിട്ടുള്ളത് എന്താണ് എവിടെയാണോ നമുക്ക് അറിവില്ല അറിയാൻ കഴിയാത്തത് അവിടെ നമ്മൾ വിശ്വാസത്തെ സ്വീകരിക്കും എല്ലായിടത്തും അങ്ങനെയാണ് അത് എന്തുകൊണ്ടങ്ങനെ സ്വീകരിക്കുന്നു അറിയില്ല എന്ന് തുറന്ന് സമ്മതിക്കുന്നതിനുള്ള മടികൾ വിശ്വാസത്തെ സ്വീകരിക്കും അറിയില്ല എന്ന് പറയുന്നതിൽ നമ്മൾ കുറച്ചുകൂടി നല്ലതായി തോന്നുന്ന മനുഷ്യർ എന്തെങ്കിലും ഒന്നിനും വിശ്വസിക്കുന്നു അതാണ് ഇവിടെ സംഭവിക്കുന്നത് അതുകൊണ്ട് ദൈവം എന്ന് പറയുന്ന വിധി എന്ന് പറയുന്നതിനെ നിഷേധിച്ചിട്ട് പുനർജന്മം എന്ന് പറയുന്നതിനെ സ്വീകരിക്കുന്നു രണ്ടും വിശ്വാസമാണ് ഏ ആ അത് സാധാരണ വിധി എന്ന് പറയുന്നത് സാധാരണ വിഷയം സാധാരണ എന്ന് വെച്ചാൽ ഈ ശാസ്ത്രചിന്തയൊന്നും ചെയ്യാത്ത ആൾക്കാർ അതെന്ത് സംഭവിച്ചു അതവന്റെ വിധി വെച്ചാൽ വേറെ ഒരു ഉത്തരവില്ല ഹിന്ദുമ വിശ്വാസികൾ ഹിന്ദുവിശ്വാസികൾ ആണ് ഈ വിധിയെ കർമ്മഫലമായി സ്വീകരിക്കുന്നത് വിധി എന്ന് പറയുന്ന ഈ കാഴ്ചപ്പാട് എല്ലാവർക്കും ഹിന്ദുക്കൾക്ക് മാത്രമല്ല എന്നുവെച്ചാൽ പുനർജന്മത്തെ അംഗീകരിക്കാത്തവർ അവരും വിധി എന്ന് പറയും ഫെയ്റ്റ് അത് എങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ വിശദീകരിക്കാൻ പറ്റില്ല പക്ഷെ വിധി എന്ന് പറയുന്നത് അംഗീകരിക്കും ഇവിടെ കർമ്മസിദ്ധാന്തത്തെ സ്വീകരിക്കുന്നവർ അത് ഇനി അടുത്ത അദ്ദേഹത്തിന് ഇതിനെ കുറിച്ചൊരു ചോദ്യവും വ്യക്തമായിട്ട് ഉത്തരവും പറയുന്നുണ്ട് ഇവിടെ ഈ പറയുന്നിടത്തൊക്കെ മുമ്പ് പറഞ്ഞതുമായിട്ടൊക്കെ വിരോധം വരുന്നുണ്ട് മുമ്പ് പറഞ്ഞതൊക്കെ മാറ്റി പറയുന്നു വിരോധങ്ങൾ പൊതുവെ നമ്മുടെ ശാസ്ത്രങ്ങളിലെല്ലാം നിറയെ വൈരുദ്ധ്യങ്ങളുണ്ട് ഒരിടത്ത് പറയുന്നതിന് പിന്നീട് പറയണമെന്ന് നിർബന്ധമൊന്നുമില്ല കാരണം ചില തത്വങ്ങളെ ആശ്രയിച്ചിട്ട് അതിനെ വിശദീകരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും വൈരുദ്ധ്യം വരും കൽപ്പനകളിൽ ഊഹാപോഹങ്ങളിൽ അധിഷ്ഠിതമാണ് വ്യാഖ്യാനങ്ങളെല്ലാം അപ്പം വിരോധം വരും അപ്പം വിരോധം വരുമ്പോൾ പൊതുവെ അതിനെ അപ്പൊ ഞാൻ വ്യാഖ്യാനിച്ചാലും നിങ്ങൾ വ്യാഖ്യാനിച്ചാലും നിരക്ക് വിരോധങ്ങൾ വരും ഇരുപത്തൊമ്പത് ദിവസം വരുമ്പോ അതിനൊരു സമാധാനമാണ് എന്താണ് സമാധാനം വിഭിന്ന പ്രക്രിയകളാണ് അത് ഒരു പ്രക്രിയയിലൂടെ അങ്ങനെ പറയാം മറ്റൊരു പ്രക്രിയയിലൂടെ ഇങ്ങനെ പറയാം പല പ്രക്രിയകളായിട്ട് ചിന്താരീതികൾ പല ചിന്താരീതികൾ എന്നിങ്ങനെയാണ് അപ്പൊ അത്തരത്തിലുള്ള വിരോധങ്ങളൊക്കെ ഇതിനകത്ത് ഇതിനകത്ത് തന്നെ കടന്നു വന്നിട്ടുണ്ട് പലതും അടുത്തെല്ലാം അങ്ങനെ ഒരു ചോദ്യം അതിന് സമാധാനം അത് സ്വാഭാവികമാണ് പല രീതി അങ്ങനെ വരും അപ്പോ സാധാരണ മനുഷ്യനെ സംബന്ധിച്ച് വിധിയെ വിശ്വസിക്കുന്ന എല്ലാവരും പുനർജന്മത്തെ അംഗീകരിക്കുന്നില്ല അംഗീകരിക്കാത്തവരും വിശ്വസിക്കും ഇവിടെ എന്ത് വിധിയെ നിഷേധിച്ചിട്ട് കർമ്മഫലമെന്ന് പറയുന്നു അങ്ങനെ പറയുന്നതിന് വ്യക്തമായ ലക്ഷ്യമുണ്ട് ഇവിടെ പറയുന്നത് ഇതിന് മുമ്പോട്ട് വരുന്ന ഭാഗങ്ങളോട് ചേർത്ത് വെച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ മനസ്സിലാവും അതെന്താണ് ഹ്യസ്തരി ദുഷ്കര്യ അഭ്യേ ശോഭാം സത്യേയ അദ്യം പ്രാപ്തനീയം തസ്മാ യത്ന സത്കാര്യവാൻ ഭവേ പറയുന്നു ദുഷ്കരിയ സത്ക്രിയ അഭ്യേരി ശോഭ അഭ്യേരി പൂർവ കഴിഞ്ഞുപോയ ദുഷ്പ്രവൃത്തികളെല്ലാം എന്താണ് സത്ക്രിയ ഇപ്പം ചെയ്യുന്ന നല്ല പ്രവൃത്തികളൊക്കെ ഉണ്ട് എന്ത് ചെയ്യുന്നു ശോഭം അതെല്ലാം ശോഭനങ്ങളായി മാറുന്നു എന്ന് പറഞ്ഞാൽ ദുഷ്ക്രിയ നല്ലതാവുന്നില്ല അതിനെ കോമ്പൻസേറ്റ് ചെയ്യുന്നു പൂർവ്വം ഒരുപാട് ദുഷ്കർമ്മങ്ങൾ ചെയ്തിട്ടുള്ളവർ പിന്നീട് അവരുടെ മനസ്സ് മാറി ചിന്താഗതി മാറി നല്ല പ്രവൃത്തികളൊക്കെ ചെയ്ത് ആ പാപങ്ങൾക്കൊരു പ്രായച്ചിത്തം ഒരു പരിഹാരം നേടാൻ ശ്രമിക്കാറുണ്ട് അക്കാര്യമാണ് പറയുന്നത് അപ്പോൾ മുമ്പ് മോശം പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ജീവിതത്തിൽ അതൊക്കെ സംഭവിക്കാം ചിലപ്പോൾ മോശം പ്രവൃത്തികളൊക്കെ വരും അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക നല്ല പ്രവൃത്തികൾ ചെയ്യുക അതിന് പ്രായച്ചിത്തമായി അപ്പോ അതിന്റെ പാപങ്ങളും കുറെ നശിക്കും പാപം പുണ്യയെ രക്ഷിക്കരുത് എന്നും പറയും പാപം അതിന്റെ പുണ്യം കൊണ്ട് ക്ഷയിക്കുന്നു എന്നൊരു പ്രക്രിയ ഉണ്ടെന്നേ പറയാൻ പറ്റില്ല വിരോധമായിട്ടും പറയും അതുകൊണ്ടാണ് വിരോധമായിട്ട് ഞാനും പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഓർമ്മയില്ലല്ലോ പല പ്രക്രിയകളാണ് പ്രക്രിയ ഭേദമനുസരിച്ച് നോക്കിയാൽ പിന്നെ വിരോധമില്ല അല്ലെങ്കിൽ വിരോധം വരും വിരോധം വരും നീ പറഞ്ഞുകൊണ്ട് തന്നെയാണ് അപ്പൊ നല്ല പ്രവൃത്തികൾ ചെയ്യുക പാപത്തെ ക്ഷയിപ്പിക്കുക പ്രാചിത്വം പാപപരിഹാരത്തിനാണെന്ന് പറയാറുണ്ട് പാപത്തെ ക്ഷയിപ്പിക്കാനാണ് ഒന്നും ഇനി അതൊന്നും എന്താണ് അതീന്ദ്രിയമായിരിക്കുന്ന പുണ്യം പാപം എന്നും മനുഷ്യന് ബോധമില്ലെങ്കിലും നല്ല പ്രവൃത്തി ചെയ്യുമ്പോൾ ഒരു സമാധാനം വരും ആ ഞാനിങ്ങനെയൊക്കെ മോശം പ്രവൃത്തി ചെയ്തിട്ടുണ്ടെങ്കിലും ഇപ്പം നല്ല പ്രവൃത്തിയാണോ ചെയ്യുന്നത് മറ്റുള്ളവർക്ക് ഉപകാരമുള്ള പ്രവൃത്തിയാണോ ചെയ്യുന്നത് അങ്ങനൊരു ചാരിതാർത്ഥം ചെയ്യുന്നവരുണ്ടാവും അതുകൊണ്ട് അങ്ങനെ വേണമെന്ന് അവിടെ പറയുന്നു പ്രാക്തനെ തസ്മാ കടന്നുപോയതുപോലെ തന്നെയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് കർമ്മങ്ങളെ സംബന്ധിച്ച് പറയാം കടന്നുപോയതൊക്കെ മോശമാണെങ്കിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് നല്ലതായ മതി അതുകൊണ്ട് ഭവേ എപ്പോഴും സത്പ്രവർത്തികൾ ചെയ്തുകൊണ്ടേ ഇവിടെ ഈ സത്കാര്യവാൻ മധു നിരന്തരം ചെയ്യുക എന്നുള്ള അർത്ഥം കൂടെയുണ്ട് നിരന്തരം സത്കാര്യം ചെയ്തുകൊണ്ടേയിരിക്കുക പിന്നെ വിധിയെക്കുറിച്ച് ചിന്തിക്കരുത് എന്ന് വെച്ചാൽ പൂർവ്വജന്മത്തിൽ നിങ്ങൾ ചെയ്ത പാപം അതിന്റെ ഫലമായി എന്താണ് ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരും ഇങ്ങനെ ചിന്തിച്ച് വ്യാകുലപ്പെടേണ്ട കാര്യമില്ല പരിശ്രമം കൊണ്ട് നിരന്തരം നല്ല പ്രവർത്തികൾ ചെയ്തുകൊണ്ടേ നിങ്ങളുടെ ഭാഷ പറഞ്ഞത് വളരെ പോസിറ്റീവായ ഒരു ഉപദേശമാണ് അർത്ഥവത്തായ ഒരു ഉപദേശമാണ് എന്റെ ഭാഷയിൽ നിരന്തരം നല്ല പ്രവൃത്തി ചെയ്തുകൊണ്ടേ ഇത് ഇനി വരുന്ന ഭാഗങ്ങളും ഇതും കൂടെ വെച്ച് നോക്കുമ്പോൾ ഈ പറയുന്ന ഈ രണ്ട് കാര്യങ്ങളും കൂടെ ഈ തുടക്കത്തിൽ ചർച്ച ചെയ്തു മറ്റൊരു ലക്ഷ്യം കൂടെ ഉണ്ടെന്ന് നിങ്ങൾ മുമ്പോട്ട് ചെല്ലുമ്പോൾ മനസ്സിലാക്കും ഒന്നിവിടെ വിധിയെ നിഷേധിക്കും മറ്റൊന്നെന്താണ് നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക ഇനി പൂർവകർമ്മ ദുരിതങ്ങളെ കുറിച്ചാണ് ചിന്തിക്കുന്നെങ്കിൽ അതും വേണ്ട ഇപ്പൊ നല്ല പ്രവൃത്തികൾ ചെയ്ത് അതിനെയൊക്കെ അതിജീവിക്കും അത് പ്രവൃത്തിയിലൂടെ സാധിക്കും എന്നുള്ള അപ്പൊ ഇത് ശങ്കരാചാര്യന്റെ സിദ്ധാന്തത്തിന് നേരെ കടകവിരുദ്ധവും അദ്വൈതത്തിന്റെ വിഷയത്തിലല്ല കർമ്മത്തിന്റെ വിഷയത്തിൽ പ്രാരബ്ധത്തിന്റെ വിഷയത്തിൽ ശങ്കരാചാര്യന്താണ് പറയുന്നത് പ്രാരബ്ധായ സമർപ്പിതം സ്വഭാവം പദ്യങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിലും ശങ്കരാചാര്യ ആശയം തന്നെയാണ് പ്രാരബ്ധന്തുവ തിഹ പൂജ്യത വിക്ഷഭൂഷതം പൂജ്യത ഈ പറയുന്നതൊക്കെ എന്താണ് തന്നെ പ്രാരബ്ധത്തിന് സമർപ്പിച്ചിരിക്കും തന്റെ പ്രാരബ്ധം എങ്ങനെയോ അത് കാര്യങ്ങൾ അങ്ങനെ നടക്കട്ടെ എന്നുള്ളതാണ് വിധപ്രാരബ്ധം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രാരബ്ധ ഫലം എന്റെ പ്രാരബ്ധ ഫലമനുസരിച്ച് ജീവിതം മുമ്പോട്ട് പോകട്ടെ ഇവിടെ ഈ പ്രാരബ്ധത്തെക്കുറിച്ച് പറയുകയാണ് ഇവിടുത്തെ പ്രധാനമായ താല്പര്യം എന്ന് പറയുന്നത് അതല്ല പ്രാരബ്ധത്തിനനുസരിച്ച് എല്ലാം നടക്കുന്ന നടക്കട്ടെ എന്ന് ശങ്കരാചാര്യ എന്തുകൊണ്ട് പറയുന്നു എന്താ അങ്ങനെ പറയാൻ കാരണം പ്രവൃത്തിയില്ല നമ്മൾ പ്രവർത്തിക്കണ്ട ഒന്നും പ്രവൃത്തിയേ വേണ്ട കാരണം അവിടെ ചിന്തിക്കുന്നത് എന്താണ് താനെന്ന് പറയുന്ന ഒരു വ്യക്തി തന്റെ ജീവിതം മാത്രമേ ചിന്തിക്കുന്നുള്ളൂ അപ്പോ അതാണ് ആത്മീയം അപ്പൊ അവിടെ താൻ തന്റെ പ്രാരബ്ധത്തിന് വിട്ടിട്ട് ജീവിക്കുക അപ്പോ തന്റെ ശരീരത്തെ നിലനിർത്താൻ തന്റെ ആഹാരത്തിന് വേണ്ടി പോലും ഒരു പ്രവൃത്തി എടുക്കുന്നു അതും രണ്ട് പിന്നെ ഭിക്ഷാടകം ഭിക്ഷാടകം എന്ന് പറയുന്നത് അതൊരു പ്രവൃത്തിയല്ലേ അത് പ്രവൃത്തിയായി തെളിയിക്കേണ്ട കാര്യമില്ല അതിനെ സ്വാധീനിക്കുന്നത് എന്താണ് അത് സന്യാസിയുടെ ഒരു ശാസ്ത്രം മര്യാദ ജിജ്ഞാസിയുടെ ഒരു ശാസ്ത്ര വരികയാണ് അനുസരിച്ച് എന്ത് ചെയ്യുന്നു അതൊരു വിവിധ രീതി ശാസ്ത്രങ്ങളിൽ പറയുന്നുണ്ട് ഭിക്ഷ വേണമെങ്കിൽ പരിമിതമായ രീതിയിൽ ആഹാരത്തിന് അതും പ്രാരബ്ധത്തിന്റെ ഭാഗം അതിനപ്പുറം ഒരു കർമ്മവും വേണ്ട ഇതാണ് ശങ്കരായ കർശനമായ നിലപാട് ഇത് ഇതിനകത്ത് ശങ്കരാചാര്യ പറയുന്നത് ഇതൊരു സാമൂഹ്യ ദുരന്തമായി മാറാതെ എന്താണ് ശങ്കരാചാര്യ കാര്യം പറയുന്നത് ഇത് ഇങ്ങനെ ജീവിക്കുന്നതിനുള്ള അവകാശം ബ്രാഹ്മണർക്ക് മാത്രമേ ഉള്ളൂ അത് തന്നെ ബ്രാഹ്മണരുടെ പുരുഷന്മാർ സ്ത്രീകൾക്കില്ല അങ്ങനെ അതിനെ ഒന്ന് പരിമിതപ്പെടുത്തിയിട്ടുണ്ട് പിന്നെ അങ്ങനെ ഉള്ളവൻ തന്നെ ശരിയായ തത്വജിജ്ഞാസവും അതിനുവേണ്ടി പരിശ്രമിക്കുന്നവരൊക്കെ ആയിരിക്കും വീണ്ടും അതിനെ ചുരുക്കുകയാണ് പിന്നെ ഇങ്ങനെ ഒരു ജീവിത ശൈലി ജീവിക്കാൻ പൂർണ്ണമായും തയ്യാറായതായിരിക്കണം അങ്ങനെ വരുമ്പോൾ ഇത് അധികം വ്യാപിക്കാൻ വഴിയൊന്നുമില്ല എന്നാലും ഇത് ഏറ്റവും മഹത്തായ മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും മഹത്തായ ഒരു ആദർശമായിട്ടാണ് കാണിക്കുന്നത് ഒരാൾ ജിജ്ഞാസ വിരക്തരുമാണെങ്കിൽ അയാൾ തിരഞ്ഞെടുക്കേണ്ട മാർഗം ഇതാണ് ഇതാണ് ശങ്കരാചാര്യ അഭിപ്രായം ജാതി ഇവിടെ പരിഗണിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ അപ്പോൾ ഇവിടെ അതിന് പാടെ നിഷേധിക്കുകയുള്ളൂ അങ്ങനെ ഒരു ഏർപ്പാട് അത് ഏത് സമയത്തും ആവാം വിവാഹം കഴിക്കുന്നതിന് മുമ്പും ആവാം വിവാഹം കഴിച്ചതിന് ശേഷമാണ് എപ്പോഴും ആണ് സ്ത്രീകളതിനെക്കുറിച്ചൊന്നും വെറുത വ്യാമോഹിക്കേണ്ട ഇതൊക്കെ പുരുഷന്മാർക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെ അങ്ങനെ ജീവിക്കാം എന്ന് ശങ്കരാചാര്യ പറയുന്നതിന് ഇവിടെ ചോദ്യം ചെയ്യുകയല്ല നിഷേധിക്കുക എന്നാണ് ഒന്ന് വിധിയെ നിഷേധിക്കുന്നത് പ്രാരബ്ധത്തിന് വിട്ടുകൊടുത്തിട്ട് ജീവിക്കുകയാണ് അങ്ങനെയല്ല വേണ്ടത് അത് വെച്ചാൽ ചന്ദ്രാൻ പറയുന്നതനുസരിച്ച് രോഗം വന്നു കഴിഞ്ഞാൽ ചികിത്സിക്കാൻ പാടില്ല പ്രാരംഭമാണ് സന്യാസി പ്രത്യേകിച്ച് ഭിക്ഷൌഷധം ഭിത്തിയതാണ് ഭിക്ഷ എന്ന് പറയുന്ന ആഹാരം പോലും ഔഷധമായി കഴിക്കണമെന്നാണ് ഔഷധമായി കഴിക്കാന്ന് വെച്ചാൽ വ്യാധിയെ മാറ്റുന്നതിനാണ് ഔഷധം കഴിക്കുന്നത് അപ്പൊ ഈ ജീവിതം എന്ന് പറയുന്നത് തന്നെ ഒരു വ്യാധിയാണ് സംസാര വ്യാധി അപ്പൊ അത് അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഔഷധമായി ആഹാരം കഴിക്കാൻ പറ്റാം കഴിച്ച് ചത്തുപോകാന്ന് ഇപ്പൊ നമ്മളീ പറയുന്ന വൈറ്റമിൻസ് മിനറൽസ് പ്രോട്ടീനിൽ നിന്നും ഭക്ഷണത്തിൽ നോക്കരുത് ചത്തുപോകട്ടെ അവിടെയാണ് മുഖ്യമായ മോക്ഷം കാത്തിരിക്കുന്നത് അപ്പൊ ഇന്നത്തെ കാലത്ത് മനുഷ്യൻ ചിന്തിക്കുന്നത് വളരെ പ്രാകൃതവും അശാസ്ത്രീയവുമായ എന്നാൽ ഇത് പറഞ്ഞ കാലത്ത് അതിന് മൂല്യം ഉണ്ടായിരുന്നു നമുക്കറിയില്ല ഒരു സന്യാസിയെ പറയുന്നത് അതിനെയാണ് ഇവിടെ നിഷേധിക്കുന്നത് അത്തരമൊരു കാര്യത്തെയാണ് ഇവിടെ നിഷേധിക്കുന്നത് അപ്പൊ ഇന്നത്തെ സന്യാസം എന്ന് പറഞ്ഞാൽ എന്താണ് എന്താണ് ഇന്നത്തെ സന്യാസം അവർ ശങ്കര പരമ്പര എന്നൊക്കെ പറയും ഇതൊക്കെ ബോധമില്ലാത്തതുകൊണ്ട് പറയുന്നത് ഒരു പരമ്പരയെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു പരമ്പര പേരിന്റെ കൂടെ ഗുരുവിരിക്കുന്നൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ ശങ്കര പരമ്പരയാണ് കാരണം അങ്ങനെ ഒരു ശങ്കരാചാര്യൻ പരമ്പര ശങ്കരാചാര്യ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് സന്യാസം പറഞ്ഞെടുത്തവരിടത്തും ഇങ്ങനെ ദശനാമങ്ങളൊന്നും പറഞ്ഞിട്ടില്ല മഠാമനായെന്ന് പറഞ്ഞ പുസ്തകം തന്നെ അതൊക്കെ പിടിച്ചുകൊണ്ടാണ് പറയുന്നത് എന്തിനു ശങ്കരാചാര്യ എന്ന് പോലും ശങ്കരാചാര്യ പറഞ്ഞിട്ടുണ്ട് അപ്പൊ പിന്നെ ഇന്നത്തെ സന്യാസം എന്ന് പറഞ്ഞാൽ എന്താ എന്റെ അർത്ഥം എന്താ സന്യാസിമാരെന്താ ധരിച്ചിരിക്കുന്നത് ഇത്ര അർത്ഥം വിവാഹം കഴിക്കാതെ ജീവിക്കുക അല്ല അതിൽ കഴിഞ്ഞാൽ എനിക്ക് യാതൊരു അർത്ഥമില്ല പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുന്നു നിങ്ങൾക്ക് ആത്മീയ സാധനങ്ങൾ ചെയ്യാം നല്ല പരോപകാര പ്രവൃത്തികൾ ചെയ്യാം അതൊക്കെ ചെയ്യാം അതൊക്കെ കുടുംബജീവിതം നയിക്കുന്നതും ചെയ്യുന്നുണ്ട് എന്താ വ്യത്യാസം അതിൽ പ്രത്യേകിച്ച് ഒരു കേമത്വവും ദിവ്യത്വം ഒന്നുമില്ല അതാണ് കുറച്ച് അങ്ങനെ ജീവിക്കുന്നു കുറച്ചുപേര് ഇങ്ങനെ ജീവിക്കുന്നു ഈ വ്യത്യാസം വ്യത്യാസമില്ലാതെ ശങ്കരാചാര്യം പറഞ്ഞ വ്യത്യാസമൊന്നും ഇല്ല പിന്നെന്താണ് ഭിക്ഷ വഹിച്ച് ജീവിക്കുക എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ശങ്കരാചാര്യ പറഞ്ഞിരിക്കുന്ന സന്യാസം എന്ന് പറയുന്നത് ഇന്ന് തികച്ചും അപ്രായവും അശാസ്ത്രീയവുമാണ് അങ്ങനെ ഒരു പരമ്പര എന്ന് പറയുന്നത് തികച്ചും അപ്രസക്തമാണ് അങ്ങനെ ഒരു പരമ്പര എന്ന് പറയുന്നതിൽ യാതൊരു കാര്യമില്ല അങ്ങനെ ഒരു സന്യാസി ശങ്കരായർ പറഞ്ഞിട്ടില്ല ഇന്നത്തെ ഈ പരമ്പരയിൽ കാണുന്ന ഒരു സന്യാസി ശങ്കരായർ പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ആരെങ്കിലും എന്താണ് കള്ളപ്രമാണങ്ങളൊന്നുമല്ല ഭാഷ്യപ്രമാണങ്ങളൊന്നും ഞാൻ ആചാര്യനോട് നേരിട്ട് ചോദിച്ചു മണ്ഡലേശ്വരനായി മണ്ഡലേശ്വരനായിരിക്കുന്നതിന് ശങ്കരാചാര്യൻ എന്തെങ്കിലും പ്രമാണമുണ്ടോ എന്ന് ചോദിച്ചു മൗനം വിദ്വാനും ദോഷമൊന്നും പറഞ്ഞു ഒരുപാട് പേര് സാക്ഷിയുണ്ട് ഞാൻ ഒറ്റയ്ക്ക് രഹസ്യമായി ചോദിച്ചത് ഒന്നും പറയുന്നില്ല കാരണം വ്യക്തമായിട്ടും അറിയാം എന്നെ എന്ത് പറയാം ഒരു സമ്പ്രദായം ഇതല്ല ഇതൊരു സമ്പ്രദായമാണ് ജീവിക്കാനുള്ള ഓരോ സമ്പ്രദായം അതിനെ കൂടെ നിഷേധിക്കുകയാണ് ഞാനത് വളരെ തെളിച്ച് വ്യക്തമായി പറയും ഇതിന്റെ പേരിലൊന്നും എന്താണ് മൂടബുദ്ധികളായി ജീവിക്കരുത് അപ്പോ ഇന്നത്തെ സന്യാസം എന്ന് പറയുന്ന ഒരാളുടെ ചോയ്സാണ് അയാൾക്ക് എങ്ങനെ ജീവിക്കണം അയാൾക്ക് തീരുമാനിക്കണം കുടുംബത്തോടു കൂടി ജീവിക്കണം അതേ ഒറ്റയ്ക്ക് ജീവിക്കണം അയാൾക്ക് തീരുമാനിക്കണം സെലക്ട് ചെയ്യണം അതിനപ്പുറം അതിന് പ്രത്യേകിച്ച് കാര്യം പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ പരോപകാര പ്രവൃത്തി എല്ലാവർക്കും ചെയ്യാം അതവരുടെ മനസ്സിന് സന്തോഷം സമാധാനം ഇപ്പൊ കൊടുക്കുന്നുണ്ടെങ്കിൽ പരമപാല പ്രവൃത്തികൾ ആർക്കുള്ള അതിനെ തടയുന്ന സന്യാസം സന്യാസമൊന്നും ശങ്കരാചാര്യ പറഞ്ഞ ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് പറയുന്ന ഒരു ഒരു ഒരർത്ഥമില്ല നിരർത്ഥകമാണ് പിന്നെ ആൾക്കാരിങ്ങനെ എന്താണ് ഹിമാലയത്തിലൊക്കെ പോയി ഒരു ചൂടില്ല ഞങ്ങളൊക്കെ പോയതുപോലെ ഭിക്ഷയ്ക്കെടുത്തിരിക്കുന്നുണ്ട് അതൊക്കെ തികച്ച് അസംബന്ധമായ കാര്യമാണ് മറ്റാരെങ്കിലും അധ്വാനിക്കുന്നത് പോയി എരന്ന് വാങ്ങി കഴിച്ചിട്ട് സ്വാമി എന്ന് പറയുന്നത് അതൊക്കെ നാണം കെട്ട പരിപാടിയാണ് എന്തുകൊണ്ട് അവനവന്റെ ആഹാരത്തിന് കഴിയേണ്ട പണിയല്ലെങ്കിൽ എടുക്കുന്നു അതെന്താ കുഴപ്പം ആഹാരം എന്ന് പറയുന്നത് അധ്വാനിക്കാതെ ഉണ്ടാകുന്നതല്ല എന്തെങ്കിലും പണിയെടുക്കും ഏതായാലും പണി ഞാനൊന്നും ചെയ്യത്തില്ല എന്ന് വാശി പിടിച്ചിട്ട് മറ്റുള്ളവരുടെ മുമ്പ് പോയി കൈ നീട്ടി ഭക്ഷണം വാങ്ങി കഴിക്കുന്നതൊക്കെ അസംബന്ധമാണ് എന്നിട്ട് അതിനെന്തെങ്കിലും ഒരു പരമ്പരയെന്ന് പേരെ കേട്ട് കഴിഞ്ഞാൽ അത് ശരിയാവത്തില്ല അതിനൂടെ നിഷേധിക്കുന്ന അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പരിചയിച്ച് പറയുന്നത് അപ്പൊ ഹിമാലയത്തിൽ പോയി അല്ലെങ്കിൽ കാശിയിൽ പോയി ഭിക്ഷ എടുത്തു കഴിഞ്ഞാൽ മോക്ഷം കിട്ടും എന്നൊക്കെ പറയുന്നത് ഒരു കാലത്ത് മനുഷ്യർ അങ്ങനെ വിശ്വസിച്ചു എന്നതൊക്കെ അസംബന്ധമാണ് യാതൊരു കാര്യമില്ല പിന്നെ ഇന്നും അതൊക്കെ നടക്കുന്നുണ്ടല്ലോ വടക്കേ എന്നുവെച്ചാൽ അതൊക്കെ ഒരു ഇന്ന് അതൊക്കെ ഒരു ബിസിനസ്സായിട്ട് നടക്കുന്നു അതോ ഓക്കെ ഞാൻ ബിസിനസ്സിന് ഒരിക്കലും എതിരല്ല അത് നല്ല നല്ല രീതി ചെയ്യുന്നു നല്ലത് അതിന് ദോഷമുണ്ട് മറിച്ച് എന്താണ് ആദർശത്തിന്റെ പേരിലോ എന്തോ മഹത്തായ കാര്യങ്ങളോ രീതിയിലോ കൈനീട്ടി നടക്കുന്നതിനൊന്നും യാതൊരു കാര്യം നടക്കുക ഭിക്ഷമായി കഴിക്കുക അതെന്തോ വലിയ കാര്യമാണ് ആഗ്രഹമായി കഴിച്ചിട്ടുള്ള അതെന്ന് മറന്നിട്ടില്ല പറയുക പക്ഷെ ഈ സമ്പ്രദായമൊക്കെ കുഴപ്പം പിടിച്ചാണ് ഇതിനൊക്കെ എന്താണ് അപ്രസക്തമാണെന്ന് ഇതൊന്നും കാലോചിതമല്ലെന്നുള്ള ബോധം കുറച്ച് നേരത്തെ ഉണ്ടായതാണ് അതുകൊണ്ടാണ് പറയുന്നത് ഞാൻ മുമ്പും പറഞ്ഞത് ഇവിടെ അതിനെ നിഷേധിക്കും പിന്നെ ഇവിടെ വേറെ കാര്യങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട് അതുകൂടെ ഈ സന്ദർഭത്തിൽ പറയാതിരിക്കാൻ പറ്റില്ല ഇപ്പോഴും നിങ്ങൾ സമാധിക്ക് വേണ്ടി പരിശ്രമിക്കുക അവിടെ ഒരു പരിശ്രമമാണ് സമാധിക്ക് വേണ്ടിയുള്ള പരിശ്രമം അത് കുഴപ്പമില്ല നല്ലൊരു കാര്യമാണ് പറ്റുമല്ലോ സമാധിക്ക് വേണ്ടി പരിശ്രമിക്കുക സമാധി ഇരിക്കുക പ്രപഞ്ചത്തെ മറക്കുക അപ്പം പിന്നെ ഭിക്ഷ എടുക്കേണ്ട കാര്യമില്ല അങ്ങനെ ഭിക്ഷ എടുക്കേണ്ട കാര്യമില്ല അത് വിവാഹം കഴിച്ചു ജീവിക്കുന്നവർക്കും വിവാഹം കഴിക്കാതെ ജീവിക്കുന്നവർക്കും എല്ലാവരും സാധിക്കുന്ന കാര്യമാണ് ആർക്കാ സാധിക്കാൻ വയ്യാത്ത ആ സമാധി അങ്ങോട്ട് മുറുകി കഴിയുമ്പോൾ പിന്നെ അതുവഴി അതുവഴിയെല്ലാം പോകും ബ്രഹ്മവിധി പരിഷ്കരണം ഇവിടെ രണ്ടിടത്ത് ചർച്ച വിശദമായിട്ട് പലയിടത്തും പരാമർശിക്കും അത് അവിടെ എന്താണ് പ്രവൃത്തിയുള്ളൂ മാനസികമായിട്ടുള്ള അങ്ങനെ പ്രവർത്തിക്കാം നല്ല കാര്യമാണ് ഇത് ഒന്നും പ്രവർത്തിക്കുക എന്നാ ഭിക്ഷ എടുക്കുക എന്ന് യാതൊരു വ്യക്തിയുള്ള കൃത്യനാണെന്ന് പറയുക എന്ന ഭിക്ഷ എടുക്കുക അവിടെയാണ് യോജിക്കാറ് കൃത്യനിച്ചത് അവിടെ എന്ത് ചെയ്യുന്നു പ്രാരബ്ധത്തെ കൊണ്ടുവരും അതിനാണ് ഇവിടെ നിഷേധിക്കും ദുരിതങ്ങളെ കർമ്മപരമായിട്ട് സ്വീകരിക്കുക അതിനെയും മറികടക്കാൻ വേണ്ടിയിട്ട് നല്ല പ്രവൃത്തികൾ ചെയ്യുക എന്നാണ് ഇവിടെ പറയുന്നത് പിന്നെ വിധി എന്ന് പറഞ്ഞ് വിലപിക്കേണ്ട ആവശ്യമേ വരുന്നുള്ളൂ യത്നാമ സത്കാര്യമാണ് നല്ല പ്രവൃത്തികൾ ചെയ്യുക അത് വാസിഷ്ടത്തിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട ഒരു നല്ല കാര്യമാണ് പ്രവൃത്തി നല്ല പ്രവൃത്തികൾ അപ്പൊ നല്ല പ്രവൃത്തി എന്ന് പറയുന്നത് പരോപകാര പ്രവൃത്തിയാണ് അത് ഏത് കാലത്തും നമുക്ക് പറയാം എന്നുള്ള ഇതാണ് ആധുനിക ധാർമ്മികതയുടെ അടി അടിത്തറയിലാണ് ധാർമ്മികത എന്ന് പറയുന്നത് ധർമ്മം ആധുനിക ധാർമ്മികതയുടെ അടുത്തിലേക്ക് ആ ഇത്രയും കാലം കൂടെ ഇരുന്നിട്ടും ഒരു ചെറിയ ബൾബിന്റെ പ്രകാശം പോലും കിട്ടിയില്ല എന്നർത്ഥം ധർമ്മം എല്ലാ കാലത്തും ഒരുപോലെയല്ല ധർമ്മശാസ്ത്രം ഏറ്റവും വലിയ ധർമ്മശാസ്ത്രം ഏതാണ് നമ്മുടെ ഭാരതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ധർമ്മശാസ്ത്രം ഏതാണ് ശങ്കരാചാര്യ പോലും പുകഴ്ത്തുന്ന ധർമ്മശാസ്ത്രം ഏതാണ് മനസ്സു അതിൽ തന്നെ പറയുന്നത് ധർമ്മം കാലമനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നു എന്നിട്ട് നിങ്ങൾ പറയുന്നത് ധർമ്മം ആര് ആരംഗീകരിക്കില്ല ഏ മനുസ്മൃതി അംഗീകരിച്ചില്ലെങ്കിൽ നിങ്ങൾ ഹിന്ദു അല്ല ആ മനുസ്മൃതി അംഗീകരിച്ചില്ലെങ്കിൽ ഹിന്ദു അല്ല അത് അംഗീകരിക്കാതിരിക്കാൻ പറ്റില്ല ആർക്കും അത് അംഗീകരിക്കാത്തത് കൊണ്ടാണ് അംബേദ്കർ പോയി ബുദ്ധമതം സ്വീകരിച്ച് അംഗീകരിക്കാൻ വയ്യാത്തത് ഹിന്ദു ആയി തിരിച്ചു കഴിഞ്ഞാൽ അത് അംഗീകരിക്കും എന്തുകൊണ്ട് നിങ്ങൾക്ക് ഹിന്ദുവായി ജീവിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ആചാര്യന്മാരെല്ലാം അംഗീകരിക്കുന്നു ശങ്കരാചാര്യനെ അംഗീകരിക്കണം രാമാനുജനെ അംഗീകരിക്കുന്നു മാധവനെ അംഗീകരിക്കുന്നു ഇവരെല്ലാം ഏറ്റവും പ്രാമാണിക ഗ്രന്ഥമായി സ്വീകരിച്ചിരിക്കുന്നത് മനുസ്മൃതിയാണ് അപ്പൊ പിന്നെ നിങ്ങൾക്ക് എങ്ങനെ തള്ളിക്കളയാൻ പറ്റും എന്തടിസ്ഥാനത്താണ് അവിടെ പറയും ഏ എങ്ങനെ നിങ്ങളുടെ ജീവിതത്തിലെ ആചാരങ്ങളെ നിങ്ങളുടെ വിചാരങ്ങളെ ഇതിനെയൊക്കെ നിങ്ങൾക്ക് പരിഷ്കരിക്കാൻ പറ്റും നിങ്ങളുടെ ചിന്താഗതികളെ പരിഷ്കരിക്കേണ്ടതുമാണ് പക്ഷെ നിങ്ങൾക്ക് ഈ ഗ്രന്ഥങ്ങളെ പരിഷ്കരിക്കാൻ നിങ്ങൾക്ക് ഒരു അവകാശമുണ്ട് കാരണം അതൊക്കെ എഴുതിയത് നിങ്ങളല്ല ഏഹ് അത് ധർമ്മത്തിന് മാറ്റം വരുന്നതാണ് ഈ ഗ്രന്ഥത്തിൽ മാറ്റം വരുന്ന കാര്യമല്ല പറയുന്നത് ഗ്രന്ഥത്തെ പരിഷ്കരിക്കാൻ നിങ്ങൾക്ക് പറ്റത്തില്ല ഗ്രന്ഥത്തിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് വല്ല പാഠഭേദം കണ്ടുപിടിക്കും ആ ഗ്രന്ഥത്തെ മാറ്റാനും മറി മറിക്കാനും നിങ്ങൾക്ക് പറ്റത്തില്ല അത് പറ്റില്ല ശങ്കരായിട്ട് ഭാഷയുണ്ട് ഇന്നത്തെ കാലത്തിന് യോജിക്കാത്ത പല കാര്യങ്ങളും അതിനകത്ത് എന്ന് വിചാരിച്ച് നിങ്ങൾക്ക് ഭാഷ മാറ്റാൻ പറ്റും തിരുത്തി എഴുതാൻ പറ്റും അതൊന്നും നിങ്ങൾക്ക് പറ്റും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഞങ്ങൾക്ക് സ്വീകാര്യമല്ല എന്ന് പറഞ്ഞ് തള്ളികളാണ് അതൊക്കെ ദുരന്തത്തിൽ പരിഷ്കാരം വരുത്താൻ പറ്റും അപ്പോ തള്ളിക്കളയാന്ന് പറയുന്നത് എന്താണ് വ്യക്തിപരമായ ഒരു കാര്യമാണ് അതിനെ തള്ളിക്കളയാൻ പക്ഷെ ഒരു രാമായണം മഹാഭാരതം സ്മൃതികൾ ഇതിനെയൊക്കെ തള്ളിപ്പറഞ്ഞാൽ നിങ്ങൾ ആരാകും നിങ്ങൾ ഈ വ്യവസ്ഥയിൽ നിന്ന് നിങ്ങൾ പുറത്തു പോകും ഉം കാലോചിതമായി മാറ്റം വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യമില്ലാത്തതിനൊക്കെ തള്ളിക്കളയുക അപ്പൊ പ്രാമാണികമായി കരുതുന്ന ഗ്രന്ഥങ്ങളിൽ തള്ളിക്കളയുണ്ട് ഒരു സംശയമില്ല അതുകൊണ്ടാണ് അംബേദ്കർ ഇന്ത്യയുടെ ഭരണഘടന ശില്പി എന്ന് പറയുന്ന അംബേദ്കർ പരസ്യമായിട്ട് മനസ്മൃതിയെ കത്തിച്ചത് അത് കേട്ടിട്ടുണ്ട് അതാണ് തള്ളിക്കളയൽ എന്ന് പറയുന്നത് അല്ല നിങ്ങൾ ഈ സിസ്റ്റ എന്തുകൊണ്ട് അതിനകത്ത് ചാതുപണ്യത്തെ വളരെ അതിന്റെ എല്ലാ ഉച്ചനീചത്വങ്ങളെയും എല്ലാ അസമത്വങ്ങളെയും എല്ലാ സ്ത്രീവിരുദ്ധതയും എല്ലാ അതിനകത്ത് വളരെ വ്യക്തമായി പറയുന്നുണ്ട് അപ്പോൾ നിങ്ങളത് നിങ്ങൾക്ക് തള്ളിക്കളയണ്ട നിങ്ങളത് കൊണ്ടു കിടക്കുന്നതിന് കൊണ്ടു കിടക്കുന്നു എനിക്ക് അതിനെ തള്ളിക്കളയുക രണ്ടു വഴിയോ അപ്പൊ ധർമ്മം മാറുമെന്ന് പറയുന്നത് വാസ്തവമാണ് പണ്ട് ധർമ്മം ഉണ്ടായിരുന്നു എന്ന് വെച്ചു കഴിഞ്ഞാൽ ഉണ്ടായിരുന്നു ഇന്ന് ഉണ്ടോ എന്ന് വെച്ചാൽ ഇന്നും ഉണ്ടാവണം അപ്പൊ പണ്ടത്തെ ധർമ്മമാണ് അപരിഷ്കൃതമാണ് തള്ളിക്കളയാണ് എന്നാണ് ഞാൻ പറയുന്നത് അല്ല പണ്ടത്തെ ധർമ്മം തന്നെ ഇന്നും വേണം ധർമ്മം സനാതനമാണെന്ന് പറയുന്നതാണ് അപകടം അതും വലിയ അപകടകരമായി കാര്യമാണ് ധർമ്മം ആരാണോ സനാതനം എന്ന് പറയുന്നത് അവര് ഈ ചാതുർമതീത്തെ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നവരാണ് ആരങ്ങനെ പറയുന്നവരല്ല അവര് സ്ത്രീ വിരുദ്ധത എന്തിനാണ് ശ്രമിക്കുന്നവരാണ് അല്ലെങ്കിൽ ആ വാക്ക് ഉപേക്ഷിക്കും ബ്രഹ്മസനാതനം എന്ന് പറഞ്ഞ ഒരു കുഴപ്പമില്ല ഈശ്വര സനാതനം എന്ന് പറഞ്ഞ പ്രശ്നമില്ല ഇനി പ്രപഞ്ച സനാതനം എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല പക്ഷെ ധർമ്മ സനാതനം സനാതനം എന്ന് പറഞ്ഞാൽ അപകടകരമായ കാര്യമാണ് പഴയ ധർമ്മമല്ല ഇന്ന് ഇന്നത്തെ ധർമ്മമായിരിക്കില്ല നാളെ ധർമ്മം മാറുന്നത് തന്നെയാണ് അപ്പൊ ആധുനിക ധർമ്മത്തിന്റെ അടിസ്ഥാനം എന്താണ് എന്നാണ് ഞാൻ ചോദിച്ചത് അപ്പൊ പ്രാചീന ധർമ്മവും ആധുനിക ധർമ്മവും ഒന്നുകൊണ്ട് ഇല്ല എന്ന് പറയുന്നത് ഒന്നിൽ ബോധമില്ലാതെ അല്ലെങ്കിൽ അത് ചാതുർവർഗീയത്തിന്റെ വക്താക്കളാണ് മത ആര് എങ്ങനെ നമ്മളെ എന്ന് പറഞ്ഞ ആരുടെ നമ്മളെന്ന് പറഞ്ഞ ആരാ ഉദ്ദേശിച്ചത് ഏ ആ സനാതന ധർമ്മം എന്ന് പറഞ്ഞാൽ അവരുടെ പ്രമാണ ഗ്രന്ഥം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം എടുത്തു വയ്ക്കേണ്ട മനസ്സുകൊണ്ട് തന്നെയാണ് തള്ളിക്കളയാൻ പറ്റില്ല മനസ്സിലായി അപ്പോൾ അത് പൊളിഞ്ഞും തെളിഞ്ഞും അതിങ്ങനെ പറഞ്ഞുകൊണ്ടേ അത് വേണമെങ്കിൽ ഞാനൊരു ഉദാഹരണം പറയാം കഴിഞ്ഞ മാസം ഓർഗനൈസറിന്റെ ഒരു ലേഖനം ഓർഗനൈസർ എന്ന് കേട്ടിട്ടുണ്ടായിരുന്നു സാധുപുണ്യത്തെ വളരെയധികം പുകഴ്ത്തിക്കൊണ്ടു സാധുപുണ്യത്തെ വളരെയധികം പുകഴ്ത്തിക്കൊണ്ടൊരു ലേഖനം വന്നു ഞാനത് നേരിട്ട് വായിച്ച ആളാണ് ഇംഗ്ലീഷിലായിരുന്നു ഞാൻ അപ്പോ എന്തിനാ ഇപ്പൊ വീണ്ടും അത് പുകഴ്ത്തുന്നത് ഇപ്പോ പൊതുബോധത്തിലില്ലാന്ന് പറഞ്ഞു നിങ്ങളാരെങ്കിലും വായിച്ചത് ആ ഇതാണ് നമ്മുടെ പൊതുബോധം ഇവിടെ ഇരിക്കുന്ന ആർക്കും അതിനെ കുറിച്ച് അറിയത്തില്ല എന്തിനു വേണ്ടി വന്ന് പോഴ്ത്തുന്നത് നമ്മൾ പറയുന്ന കാലഹരണപ്പെട്ടാണ് വീണ്ടും എന്തിനാണ് ഓർമ്മിപ്പിക്കുന്നത് അതാണ് ഏറ്റവും ഇപ്പോഴത്തെ കാലത്തല്ല പഴയ കാലം പോലെ ഭാരതത്തെ ഇങ്ങനെ നിലനിർത്തിയത് ചാതുർവർണ്ണയമാണ് അതിന് അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് അതിനെ പുകഴ്ത്തി എഴുതുന്നതിന് ഇപ്പോഴും ആൾക്കാർ അപ്പോൾ അത്തരം കാര്യങ്ങൾ നിങ്ങളുടെ പൊതുബോധത്തിൽ വരുന്നില്ല എന്ന് വെച്ചാൽ അതിനാണ് ഇവിടെ പറഞ്ഞത് മൂഢമതി അതുകൊണ്ടാണ് നിങ്ങളുടെ പൊതുബോധത്തിൽ നിന്നും വരാത്തത് ഇതൊക്കെ നിലനിർത്തണമെന്ന് ഇതെല്ലാം നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ട് അവരാണിത് ഒളിഞ്ഞും തെളിഞ്ഞു കഴിഞ്ഞാൽ ആവർത്തിച്ചുകൊണ്ടേ ആ ലേഖനമൊന്നും വായിച്ചാൽ എന്താ അപ്പൊ ആൾക്കാർ ഇതൊന്നും വിട്ടിട്ടില്ല ഇത് നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുന്ന വലിയൊരു വിഭാഗമുണ്ട് നിങ്ങൾക്ക് പഴയ കാര്യങ്ങളല്ലെന്ന് നിങ്ങൾ പറയും എന്തുകൊണ്ട് നിങ്ങൾക്ക് പൊതുബോധമില്ലാത്ത ഇതാണ് ഇന്നത്തെ ബോധം അല്ലെങ്കിൽ എന്തിനാ ഇത് ഇതിനെക്കുറിച്ച് വീണ്ടും വീണ്ടും ഇങ്ങനെ ആൾക്കാർ ഓർമ്മിപ്പിക്കുന്നു അത് നല്ലതാണെന്ന് എന്തിനു പറയുന്നത് ഒരു നല്ല വ്യവസ്ഥ ആയിരുന്നു എന്നാ പറയുന്നത് അപ്പൊ അതിന്റെ അടിസ്ഥാനം കിടക്കുന്നത് എന്താണ് നമ്മുടെ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും രാമായണത്തിലും മഹാഭാരതത്തിലും ഒക്കെ കിടക്കുന്നില്ല അപ്പൊ അത് സാമൂഹ്യ നീതിക്കെതിരാണ് മനുഷ്യന്റെ തുല്യതയ്ക്കെതിരാണ് അത് സ്ത്രീ വിരുദ്ധമാണ് അത് പറഞ്ഞാൽ സ്ത്രീ തൊഴിലാവില്ല അവരും അതിന്റെ വാഴ്ത്തുപാട്ടുകളുമായിട്ട് ഉറക്കം എന്താണ് രാവിലെ ഉറക്കമടിയിക്കുന്നത് എല്ലാം മനസ്സുകൂടി സ്തുതിച്ചുകൊണ്ടാണ് സ്ത്രീകൾ എന്തുകൊണ്ട് മൂഢമായ പൊതുബോധമില്ല പുരുഷന്മാരും എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു എന്ന് വെച്ചാൽ ബുദ്ധിയുള്ളവരുടെ കയ്യിൽ ഈ ബുദ്ധി ഘട്ടക്കൂട്ടങ്ങൾ ഉപകരണങ്ങളായി മാറും അതാണ് സംഭവിക്കുന്നത് അതുകൊണ്ടാണ് അതിനെ ഇന്ന് ശ്രദ്ധിച്ചുകൊണ്ട് നടക്കുന്നത് ബുദ്ധിയുള്ളവരാണ് ഈ പാവകളി കളിക്കുന്നത് ബുദ്ധിയില്ലാത്തവരെല്ലാം എന്ത് ചെയ്യുന്നു ബുദ്ധിയില്ലാത്ത അവന്മാരും അവളുമാണ് ഈ പാപത്തിനനുസരിച്ച് കളിയെ ഇങ്ങനെ ഈ നൂലിന്റെ ചലനമനുസരിച്ച് ചലിച്ചുകൊണ്ടിരിക്കും നിരുദ്ധനൊക്കെ ഇതിനൊക്കെ ഇങ്ങനെ സ്തുതിച്ചും വാഴ്ത്തി പാടിക്കൊണ്ടിരിക്കും അതിന് മൊത്തത്തിൽ പറയുന്ന പേരാണ് മൂഢമത ഇത് ഒന്നല്ല ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞിരുന്നു അപ്പോൾ ധർമ്മം എന്ന് പറയുന്നത് എന്റെ ചോദ്യം വീണ്ടും മറന്നില്ല എന്താണ് ചോദ്യം ഇന്നത്തെ ധാർമ്മികതയുടെ അടിത്തറ എന്താണ് ഏ അല്ല അത് പറഞ്ഞാൽ ഈ പറഞ്ഞ പൊതുബോധം അത് ശരിയാണ് ഭരണഘടന ഇപ്പൊ കാരണം ഈ ഭരണഘടന എന്ന് പറയുമ്പോൾ എന്താണ് അത് കുറെ ക്രോഡീകരിച്ച നിയമങ്ങളാണ് സാധാരണ മനുഷ്യരെ ഇതിനെക്കുറിച്ചൊന്നും ശരിയായി ബോധം ഉണ്ടായാൽ തന്നെ നമ്മൾ എന്ത് ചെയ്യും അതിന് മറികടക്കാനൊക്കെ നോക്കും പക്ഷെ ഒരു ധാർമ്മിക ബോധം എന്ന് പറയുന്നത് സാധാരണ മനുഷ്യനെന്ന് വേണ്ട എന്തിന്റെ അടിസ്ഥാനത്തിൽ ഇന്നത്തെ കാലത്ത് ധർമ്മം ധാർമ്മിക ബോധം ഒരാൾക്ക് നിലനിർത്താൻ പറ്റും വളരെ സിമ്പിളായ കാര്യമാണ് അതായത് മനസ്മൃതി മഹാഭാരത രാമായണം അതിന്റെ ഒന്നും അടിസ്ഥാനത്തിലല്ല ശരി അതിൻ്റെ അകത്ത് സത്യം ധർമ്മം ദയ നീതി ശ്രേയം ഇതൊക്കെ പറയുന്നുണ്ട് പക്ഷെ അതിനകത്തൊക്കെ സംഭവിക്കുന്ന എന്താണ് അവിടെയൊക്കെ മനുഷ്യന്റെ തുല്യതയെ നിഷേധിക്കുന്നു അവിടെയാണ് പ്രശ്നം വരുന്നത് അതിലെ സാമൂഹ്യ നീതി എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് ചേരുന്നതാണ് അത് വായിക്കുകയും ചിന്തിക്കുകയും ചെയ്തിട്ടുള്ളവർക്ക് മാത്രമേ അത് മനസ്സിലാവൂ മനുഷ്യന്റെ തുല്യത നീതി മനസ്സിലായോ നീതി എന്ന് പറയുന്നതാണ് സമൂഹത്തിൽ ആ നീതി എന്ന് പറയുന്നത് ഇപ്പോ പ്രായോഗികമായി ഇതൊക്കെ ലംഘിക്കുമെങ്കിലും ആധുനിക സമൂഹത്തിന്റെ കാഴ്ചപ്പാടിലെല്ലാം നീതി എല്ലാവർക്കും തുല്യമായി അവസരങ്ങൾ തുല്യമായി അവകാശങ്ങൾ തുല്യമായിരിക്കും വിവേചനങ്ങൾ പാടില്ല ഇതൊക്കെയാണ് പൊതുവെ അംഗീകരിച്ചിരിക്കുന്നത് പക്ഷെ എല്ലാത്തിനെയും വയലേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് മനുഷ്യന്റെ ഒരു സ്വഭാവമാണ് അതെന്നും എന്നും നടന്നിട്ടുള്ളത് പക്ഷെ ഈ ഒരു നീതിബോധം തുല്യത അവകാശബോധം ഇതൊന്നും പഴയകാലത്ത് അംഗീകരിച്ചിരുന്നില്ല ഇതിന് വിരുദ്ധമായ നിയമങ്ങൾ എഴുതി പിടിപ്പിച്ചാണ് നിങ്ങളീ പറയുന്ന എല്ലാ പുരാണ ഇതിഹാസങ്ങളെല്ലാം അപ്പൊ അതിന്റെ അകത്ത് സത്യമെന്നോ നീതിയെന്നോ സ്നേഹമെന്നോ ഒരു വാക്ക് വന്നെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അത് പ്രായോഗിക തലത്തിൽ വരുമ്പോൾ അതിനൊക്കെ സങ്കോചിപ്പിക്കുകയാണ് ഒരിടത്ത് പറയുന്നതാണ് സ്ത്രീയെ പൂജിക്കുന്നത് ഒരു ഉദാഹരണം പറയുന്നത് നല്ല കാര്യം പറഞ്ഞ സ്ത്രീകളെല്ലാം പിമ്പിരികളുണ്ട് കേൾക്കുന്നു നിങ്ങളെ പൂജിക്കുന്നു പക്ഷെ സ്ത്രീ പുരുഷ സമത്വത്തെ സ്ത്രീ പുരുഷ എന്താണ് തുല്യതയെ നിഷേധിക്കുകയും ചെയ്യുന്നു സ്ത്രീ പുരുഷ അവകാശങ്ങൾ നിഷേധിക്കുന്നു സ്ത്രീ പുരുഷ അവസരങ്ങൾ തുല്യമല്ല അവിടെയാണ് പ്രശ്നം വരുന്നത് അതിനെക്കുറിച്ച് സ്ത്രീകൾക്കും ബോധമില്ല അവർ അവർ അവർക്ക് ഇത്രയും കേൾക്കുമ്പോൾ ചെറുതാർത്ഥമാണ് ഞങ്ങളെ പൂജിക്കാൻ പറഞ്ഞു എന്താ നിഷേധിക്കുന്നത് സ്ത്രീക്ക് വിദ്യാഭ്യാസം പാടില്ല എന്ന് പറയുന്നത് ആ ഒരു ഭാഗത്താണ് തുല്യതയെ നിഷേധിക്കുന്നത് പുരുഷനുള്ളതുപോലെ തന്നെ സ്ത്രീക്കും വിദ്യാഭ്യാസത്തിന് അവകാശമുണ്ട് അതിനെ നിഷേധിക്കുന്നു വ്യക്തമായിട്ട് പുരുഷൻ ചെയ്യുന്നതുപോലെ തന്നെ തൊഴിലിന് സ്ത്രീക്കും അവകാശമുണ്ട് അതിനെ നിഷേധിക്കുന്നു സ്ത്രീയുടെ തൊഴിലിനെ പരിമിതപ്പെടുത്തുകയാണ് പുരുഷന്റെ തൊഴിൽ സ്ത്രീക്ക് ചെയ്യാൻ പാടില്ല അപ്പോ ആ ഒരു സ്ത്രീ വിരുദ്ധത എന്ന് പറയുന്നത് സ്ത്രീകൾ മനസ്സിലാക്കുന്നില്ല ഒന്നും കേൾക്കുന്നില്ല ഒരു മൂളന് മാത്രമേ ഞാൻ കേൾക്കുന്നുള്ളൂ അടുത്തിരിക്കുന്ന ആരെങ്കിലും അതൊന്നും അതല്ല ഞാൻ ചർച്ച ചെയ്യുന്ന വിഷയമാണല്ലോ എന്തോന്ന് വാനപ്രസവം ഈ പറയുന്ന വാനപ്രസവം എന്താ വിദ്യാഭ്യാസത്തെ നിഷേധിക്കുക പറഞ്ഞാൽ അത് അടിസ്ഥാനപരമായി തീർന്നില്ല തൊഴിലിന്റെ ഉള്ള അവസരങ്ങൾ നിഷേധിക്കുക പറഞ്ഞാൽ തീർന്നില്ല പിന്നെന്താ അപ്പോ ആധുനികമായ മനുഷ്യന്റെ ധാർമ്മികത ഇതിന്റെ അടിസ്ഥാനത്തിലല്ലെന്ന് ഞാൻ പറയുന്നത് അത് നിങ്ങൾക്ക് മനസ്സിലാവും അത് മനസ്സിലാക്കും എന്നുള്ളതാണ് പിന്നെ എന്നാലും നമുക്ക് അത് ആ രീതി ചിന്തിക്കാൻ പറ്റില്ല എന്തുകൊണ്ടത് അത്രമാത്രം നമ്മുടെ ബ്രെയിൻ വാഷ് ചെയ്ത് കഴിഞ്ഞു ബ്രെയിൻ വാഷിംഗ് ഒരുപാട് സംഭവിച്ചു കഴിഞ്ഞു അതുകൊണ്ട് മറിച്ച് ചിന്തിക്കാൻ മനുഷ്യന് കഴിയില്ല അപ്പോ ആധുനിക കാലത്തിൽ പറയുന്നത് എന്താണ് അപ്പൊ തന്റെ സുഖം തന്റെ സൗകര്യം ഇതെല്ലാം എന്താണ് അത് പങ്കുവയ്ക്കുക അതാണ് ധാർമ്മികതയുടെ അടിസ്ഥാനം തന്റെ ദുഃഖത്തിൽ നിന്നും മറ്റുള്ളവന്റെ ദുഃഖത്തെ തിരിച്ചറിയുക താൻ എങ്ങനെയാണ് സുഖത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നത് അതുപോലെയാണ് അവിടെ അങ്ങനെ ചിന്തിക്കുമ്പോൾ അവിടെ മനുഷ്യനായി മാത്രം ജാതി മത വർഗ വർണ്ണ വിചാരങ്ങളൊന്നും കൂടാതെ മനുഷ്യൻ എന്നുള്ള കാഴ്ചപ്പാടിൽ എന്താണ് സുഖദുഃഖങ്ങളെ സമമായി കാണും എന്നുവെച്ചാൽ തന്റെ സുഖം പോലെ തന്നെയാണ് അന്യന്റെ സുഖം തന്റെ ദുഃഖം പോലെ തന്നെയാണ് അന്യന്റെ ദുഃഖം ഈ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് മനുഷ്യൻ ഒരു സമൂഹമായി പ്രവർത്തിക്കുന്നു ആർക്കു വേണ്ടിയിട്ട് അത് മനുഷ്യ സമൂഹത്തിന്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ അതേ വർഗത്തിന്റെയോ വർണ്ണത്തിന്റെയോ ഇതാണ് ആധുനികമായ കാഴ്ചപ്പാട് അവിടെ മനുഷ്യനെ ഒരു സമൂഹമായിട്ടാണ് ജാതിക്കും മതത്തിനും ഉപരിയായിട്ട് ഈ കാഴ്ചപ്പാട് ഒരു മതത്തിലോ ഒരിടത്തും കിട്ടത്തില്ല ഇതാണ് ആധുനിക ധാർമ്മികതയുടെ അടിത്തറ ആധുനിക ധാർമ്മികത പഴയതല്ല നിങ്ങൾ ഈ സ്മൃതികളുടെ എടുത്ത് നോക്കുക നമ്മുടെ സ്മൃതികളിലെല്ലാം സ്ത്രീകൾക്ക് ഒരു തൊഴിൽ നിശ്ചയിച്ചിട്ടുണ്ട് എന്താണ് ആ തൊഴിൽ തൊഴിലെന്നറിയാം ഗ്രഹഭരണം ഭരവ് ഒരു തൊഴിൽ സ്ത്രീക്ക് പറഞ്ഞിട്ടുണ്ട് ഇന്ന് സ്ത്രീകൾ കമാൻഡോസ് ആയിട്ട് പറഞ്ഞു ജോലി ചെയ്യുന്നു മിലിട്ടറിയിലും പാരാമിലിറ്ററിയിലും അതാണ് ഇന്നത്തെ കാലം അപ്പോൾ ഇത് ആധുനിക ധാർമ്മികതയാണെന്നാണ് ഞാൻ പറയുന്നത് മറ്റത് എന്താണ് കാലഹരണപ്പെട്ട ധാർമ്മികതയാണ് അപ്പൊ പിന്നെ എങ്ങനെ സനാതനമാവും ആധുനികവും പണ്ടും ധർമ്മമില്ലെന്ന് ചോദിക്കുന്നതിൽ എന്താ അർത്ഥമാണ് ഗ്രഹകരണം മാത്രമാണ് സ്ത്രീയിടത്തോടെന്ന് പറയുമ്പോൾ വിദ്യാഭ്യാസവും പാടില്ല ഇതെങ്ങനെ ശരിയാവും ഒരു കാഴ്ചപ്പാട് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ വരുന്നത് വരെ ഇത് തന്നെ സ്ഥിതി അതിന് മുമ്പൊക്കെ വളരെ ക്ഷേമമായിരുന്നു എന്നാണ് പറയുന്നത് അല്ല അതുവരെ ഇതിലൊന്നും വലിയ മാറ്റം ഉണ്ടായില്ല ബ്രിട്ടീഷുകാർ വന്നുകൊണ്ടാണ് മാറ്റം ഉണ്ടാകുന്നത് ചോദിച്ചാൽ കൊണ്ട് മാത്രമല്ല ഇംഗ്ലീഷ് വിദ്യാഭ്യാസം കൊണ്ടാണ് മാറ്റം അതുകൊണ്ടാണ് ഇതിനൊക്കെ ഒരു മാറ്റം ഇതൊക്കെ പറയുമ്പോൾ പലർക്കും ചൊറയും ചൊറയുന്നവരെന്നെ ബഹിഷ്കരിച്ച് പോകണം ഇതാണ് എന്റെ യാഥാർത്ഥ്യം കാരണം ഞാൻ ഈ എന്താണ് പ്രസിദ്ധങ്ങളായി പ്രസിദ്ധങ്ങളായിട്ടുള്ള എല്ലാ ശാസ്ത്രങ്ങളും നോക്കിയിട്ടുണ്ട് സ്മൃതികളും പുരാണങ്ങളും ഞാനീ പറഞ്ഞതിനപ്പുറം ഇതിനകത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല എല്ലാത്തിനും ഇത് തന്നെ ആവർത്തിക്കും ഒരേ സ്വഭാവം തന്നെയാണ് വളരെ അപൂർവം ചില സ്ഥലങ്ങളല്ല എന്നാലും അടിസ്ഥാനപരമായി അവസാനം ഈ പറഞ്ഞെടുത്തൊക്കെ തന്നെ ഒന്ന് നീക്കും അപൂർവം ചില കാഴ്ചപ്പാടുകളൊക്കെ ചിലടത്ത് വരുന്നുണ്ട് വളരെ അപൂർവമായിട്ട് അതൊന്നും ഒരു സമൂഹത്തിൽ പ്രവർത്തിച്ചിട്ടുള്ളതല്ല ചില പണ്ടും ചില ആൾക്കാർ ഇങ്ങനെ കാഴ്ചപ്പാടുകളുണ്ടായിരുന്നു പക്ഷെ അതൊന്നും ഫലവത്തായി ഇന്ത്യൻ സമൂഹത്തെ സ്വാധീനിച്ചിരുന്ന ഈ പ്രാകൃതമായ ചിന്താഗതികൾ അതാണ് പ്രാചീനത ഇന്നത്തത് ആധുനികത അപ്പൊ നമ്മൾ അറിയാതെ തന്നെ ആധുനിക ധർമ്മത്തിലേക്ക് മാറുന്നതാണ് അറിഞ്ഞുകൊണ്ടല്ല ഒരു സോഷ്യൽ പ്രഷർ ഉണ്ടാവും നമ്മൾ സനാതന ധർമ്മം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പം തന്നെ സമൂഹത്തിൽ നിന്ന് നമ്മൾ അറിയാതെ ഒരു പ്രശ്നമുണ്ടാകും കാരണം ലോകം മാറുന്നു ആ പ്രഷർ വരുമ്പോഴാണ് വരുന്നത് ഈ സ്ത്രീകൾക്കൊക്കെ സ്വാതന്ത്ര്യം വരുന്നത് സ്ത്രീകൾക്കൊക്കെ സ്വതന്ത്രകളാകുന്ന അതുകൊണ്ടാണ് അതല്ല നമ്മുടെ ശാസ്ത്രം പറഞ്ഞിട്ടുള്ളത് അവിടെ എല്ലായിടത്തും സ്വാതന്ത്ര്യത്തെ നിഷേധിച്ചിട്ടേ അതുകൊണ്ട് സാറിന് ഈ മതപ്രഭാഷണങ്ങൾ കേൾക്കുന്ന എന്താണ് ആധുനിക ധർമാംഗനമൊന്നുമില്ല എല്ലാം സനാതനം തന്നെ എന്നൊക്കെ പറയുന്നു ഒന്നും ഈ മാർക്കറ്റിൽ എണീക്കത്തില്ല വേറെ മാർക്കറ്റ് അന്വേഷിക്കും അതുകൊണ്ട് ഇവിടെ പറയുന്നത് വളരെ സ്വീകാര്യമായ കാര്യമാണ് ഇവിടെ പറയുന്നത് എന്താണോ സദാ സത്കാര്യമാണ് പറയേ കർമ്മത്തെ ഉപേക്ഷിക്കുകയല്ല നല്ല പ്രവൃത്തികളും സദാ ചെയ്തുകൊണ്ടേയിരിക്കും കർമ്മത്യാഗം എന്ന് പറയുന്നത് എന്താണ് തികച്ചും പ്രാകൃതവും അസംബന്ധവും അശാസ്ത്രീയവുമായ ഒരു ആശയം അത് ഇതിലും കടുത്ത ഭാഷ എന്ന് പറയും തലയ്ക്കകത്ത് കയറാൻ വേണ്ടിയിട്ടാണ് കടുത്ത ഭാഷയിൽ പറയുന്നത് നമ്മള് നമ്മുടെ ചിന്താഗതികളെ മുഴുവൻ തിരിഞ്ഞുപോയി തിരിച്ചു കളഞ്ഞു അപ്പൊ അത് തിരിച്ചു വരും അതിനൊന്ന് റിവേഴ്സ് ചെയ്യാൻ വേണ്ടി ഞാൻ പറയുന്നു അത് ഏതുപോലെ ആക്സിഡന്റ് ഒക്കെ പറ്റി ബ്രെയിൻ ഡെത്തായി തിയേറ്ററിൽ നിന്ന് കയറ്റി കഴിഞ്ഞാൽ നല്ല മിടുക്കന്മാരായ ഡോക്ടർമാരെ അതിനെ റിവേഴ്സ് ചെയ്ത് തിരിച്ച് ജീവം കൊണ്ടു മനസ്സിലായോ നല്ല എക്സ്പെർട്ടുകൾക്ക് അത് പറ്റും അതിനെ റിവേഴ്സ് ചെയ്യാൻ ആധുനിക വൈദ്യശാസ്ത്രത്തിന് അതിനുള്ള കഴിവുണ്ട് ബ്രെയിൻ ഡെത്തായുള്ള തിരിച്ചു അങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കതിനെ ചിന്തിക്കാം പറ്റും ന്യൂറോ സർജന്മാരൊക്കെ അയച്ച് അതുപോലെ നമ്മളെ എന്താണ് എല്ലാം ബ്രെയിൻ ഡെത്തായ കൂട്ടിലാണ് ഇതിനെ റിവേഴ്സ് ചെയ്യാൻ വേണ്ടി നല്ലൊരു സർജൻ വിചാരിക്കാൻ പറ്റും നല്ല പറ്റും തിരിച്ച് ജീവിതത്തിലേക്ക് കൊണ്ടുവരും ജീവിതത്തിന്റെ യാഥാർത്ഥ്യം അതിലേക്ക് വരിക ഇങ്ങനെയുള്ള നല്ല ആശയങ്ങൾ വാസ്തുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇത് ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞത് ഇതൊക്കെ വരുമ്പോഴേ നമുക്ക് ഇതൊക്കെ പറയാൻ പറ്റില്ല അത് വെറുതെ ഇത് പറഞ്ഞ വട്ടാണെന്ന് പറഞ്ഞു പ്രയത്നം പരിശ്രമം നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുക സത്പ്രവർത്തികൾ ചെയ്യുക സത്പ്രവൃത്തി എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായി എന്താണ് സത്പ്രവൃത്തി സിമ്പിളായി പറഞ്ഞു കറക്റ്റ് തനിക്കും അന്യം ഉപകരിക്കുന്നു എന്ന് നമുക്ക് ബോധ്യം വരുന്നു എന്തേ പറയാൻ പറ്റും നാളെ ദോഷം വരും അത് ചിന്തിച്ചിട്ട് കാര്യമില്ല നമ്മൾ പ്രവർത്തിക്കുമ്പോൾ ഇത് എനിക്ക് ഗുണമുണ്ട് മറ്റുള്ളവർക്ക് ഗുണമുണ്ടെന്ന് കരുതുന്നത് സത്പ്രവൃത്തി അപ്പോൾ ആ സത്പ്രവൃത്തി ചെയ്യുക നിങ്ങൾ എന്താണ് ഒറ്റയ്ക്ക് ജീവിക്കുന്നു അത് കുടുംബമായി ജീവിക്കുന്നു എന്ന് പറയുന്നത് പ്രത്യേകിച്ച് പ്രസക്തി എന്നും അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് അത് ഓരോരുത്തരുടെ ഓപ്ഷൻ എങ്ങനെ ജീവിക്കണം തനിക്ക് മറ്റുള്ളവർക്കും ഉപകാരം അതാണ് നമ്മുടെ ആത്മീയതയുടെ ഏറ്റവും ഉന്നതമായ ആദർശമായി നമുക്ക് സ്വീകരിക്കാം ആധുനിക ലോകം അത് തന്നെയാണ് സ്വീകരിക്കുന്നത് അതുകൊണ്ട് ഈ പറയുന്നത് ശങ്കര വ്യക്തമായിട്ട് ആ രണ്ട് കാര്യങ്ങൾ എന്താണ് പ്രാരബ്ധത്തിനനുസരിച്ച് ജീവിക്കുക എന്ന് പറയുന്നത് ഒരു പ്രവൃത്തി ചെയ്യാൻ ജീവിക്കുക എന്ന് പറയുന്നത് നമ്മളെ കമ്പൈൻ ചെയ്തുകൊണ്ടാണ് ശങ്കരാചാര്യ സന്യാസത്തെ ഉണ്ടാക്കിയത് അതിനെ രണ്ടിനെയും നിഷേധിക്കണം ഒന്നുകൂടി പറയാം തെളിച്ചു പറയാം പ്രവൃത്തി ചെയ്തേ മനുഷ്യൻ കഴിയുന്നു ആരോഗ്യമുള്ളിടത്തോളം പ്രവൃത്തി ചെയ്തില്ല ജീവിക്കുക നമ്മൾ പ്രവൃത്തി ചെയ്തില്ലെങ്കിലും ഇനി ഒരാൾ പറയുക എനിക്ക് പ്രവൃത്തിയൊന്നുമില്ല ഞാൻ എല്ലാ പ്രവൃത്തി ഉപേക്ഷിക്കുന്നു എന്നുള്ളത് കരുതുകയാണ് മൂഢമായി ചിന്തിച്ചാൽ നിങ്ങൾ ജീവിക്കുന്നത് മറ്റുള്ളവരുടെ പ്രവൃത്തി ആശ്രയിച്ചിട്ടായിരിക്കും അക്കാര്യത്തിൽ ആർക്കും സംശയം അപ്പൊ നമുക്ക് വേണ്ടി ആരെങ്കിലും പ്രവർത്തിക്കാൻ ഉണ്ടായാലേ നമുക്ക് ജീവിക്കാൻ പറ്റും അപ്പം നമുക്ക് വേണ്ടി മറ്റുള്ളവർ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പ്രവർത്തിക്കാതിരിക്കുന്നതിന് യാതൊരു അർത്ഥവും അതിനെ ന്യായീകരിക്കാൻ നമ്മുടെ ഒരു വഴിയില്ല കാരണം അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരെ പ്രവൃത്തിയാശ്രമിച്ചാൽ ജീവിക്കും പിന്നെ അങ്ങനെ നമ്മൾ പ്രവൃത്തി ഉപേക്ഷിക്കും മൂഢാനുമാന സംസക്തം ദൈവം യസ്യാസ്തികർമ്മേ ദൈവ ദാഹം സ്നേഹി ബന്ധുവിവേചന പ്രവർത്തിക്കും വളരെ കഷ്ടമായിട്ട് പറയുന്നത് മൂഢാനുമാന മൂഢന്മാർ കരുതുകയാണ് എല്ലാം വിധിയാണ് വിധി അനുസരിച്ച് നടന്നു ജീവൻ നിലനിൽക്കും ശരീരം നിലനിൽക്കും വിധി അനുസരിച്ച് മൂഢന്മാരുടെ ഊഹാപോഹങ്ങളാണ് ദൈവം എസ്യ കുടുംബത്തെ അവരൊക്കെ ഉപയോഗിക്കുന്ന ഭാഷ നോക്കും സംസ്കൃതത്തിൽ ഏറ്റവും നല്ല തെറികളാണ് എന്തൊക്കെയാണ് മൂഢൻ ദുർമതി മൂഢമതി ഇതൊക്കെ ഇങ്ങനെയുള്ള ആൾക്കാർ നിങ്ങളങ്ങനെ നമ്മുടെ ഈ സ്വാമിമാരുടെ പറയാനൊക്കെ പ്രാരംഭം എന്ത് പറയാനാ എന്റെ പ്രാരംഭം വീൺവാക്കാണ് അർത്ഥമില്ലാത്ത വാക്കാൻ ഈ പറയും ഈ പറയുന്നവർക്കെല്ലാം അവരുടെ സങ്കല്പങ്ങളും പ്ലാനുകളും പദ്ധതികളും എല്ലാം ഇതൊന്നും ആഗ്രഹിക്കുമ്പോൾ നടക്കുന്നില്ല അപ്പോഴാണ് പറയുന്നത് പ്രാരബ്ധം എല്ലാം പ്രാരബ്ധമാണ് ശരിയാണ് പ്രവർത്തിച്ച ചിലപ്പോൾ നമുക്ക് ഫലം കിട്ടിയില്ലാന്നും വരും പ്രവർത്തിച്ച് ഫലം കിട്ടിയില്ല എന്ന് കരുതിയാൽ മതി അത് പ്രാരബ്ധമെന്നൊന്നും പറയേണ്ട കാര്യം എന്റെ പ്രാരബ്ധമാണ് എല്ലാവരും പറയാറുണ്ട് എന്റെ പ്രാരബ്ധം എന്നോടൊന്നും ചിലപ്പോൾ ഉപദേശിച്ച് സ്വാമിയുടെ പ്രാരബ്ധമാണ് ഞാൻ തിരുത്താൻ പോകാറില്ല വെറുതെ എന്തിനാ ശത്രുക്കളെ ഉണ്ടാക്കുന്നത് ഞാൻ ഒന്നും ഉണ്ടാക്കില്ല സമ്മതിച്ചു കൊടുക്കും ഞാൻ സമ്മതിച്ചു എന്ന് പറഞ്ഞാൽ ശരിയെന്നല്ല എന്റെ വേറെ നിവൃത്തിയില്ല ഗതികെട്ടാണ് സ്ഥിരം ആൾക്കാർ പറഞ്ഞുകൊണ്ട് തുടങ്ങുകയാണ് പ്രത്യേകിച്ച് സ്വാമിമാർ എന്താണ് പ്രാരംഭം അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അവൻ എന്ത് മനസ്സിലാക്കണം നിർമ്മതി ബുദ്ധിയില്ലാത്ത ഞാനിരുമ്പോ പോയി പ്രാരബ്ധം എന്ന് പറയാം അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറയാം ദൈവാവസ്ഥ പാവകെ എല്ലാം പ്രാരബ്ധം കൊണ്ടാണ് നടക്കുന്നതെങ്കിൽ ഇവിടെ പറയുന്നു നീ ഒരു തീയിൽ ചെന്ന് കയറി കൊടുക്കും എന്തുകൊണ്ടാണ് പ്രാരബ്ധം അനുസരിച്ച് നടക്കും പ്രാരബ്ധം ഉണ്ടെങ്കിൽ കൊള്ളും ഇല്ലെങ്കിൽ കൊള്ളത്തില്ല അതാണല്ലോ അപ്പൊ നേരെ എന്ത് ചെയ്യണം തീ പൊട്ടിയിട്ട് അതിൽ കയറണം പ്രാരബ്ധം ഉണ്ടെങ്കിലല്ലേ കൊള്ളത്തുള്ളൂ പ്രാരബ്ധം ഇല്ലെങ്കിൽ കൊള്ളത്തില്ല അപ്പോൾ എല്ലാം പ്രാരബ്ധത്തിൽ വിടുക എന്ന് പറയുന്നത് ഇതുപോലെയാണ് എന്താണ് കത്തിച്ചൊരിക്കുന്ന തീജ്വാലയിലേക്ക് ചെറു നടന്നു കയറും പോലെ എന്ന് പറഞ്ഞാൽ മനസ്സിലായോ എല്ലാ പ്രാരംഭവും പറഞ്ഞു കഴിഞ്ഞാൽ പ്രവർത്തിക്കാതിരുന്നു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ അപകടങ്ങൾ അബദ്ധങ്ങൾ വരുന്നതൊക്കെ രണ്ട് കഴിഞ്ഞ് സ്വീകരിക്കാമെന്ന് നമ്മളൊന്നിനും പ്രതികരിക്കുന്നില്ല പ്രാരംഭമില്ല അത് തീയിൽ കാലെടുത്ത് വയ്ക്കും പോലെ ആ ചിന്താഗതിയാണ് അത് അപകടമാണ് അങ്ങനെ ഒരു വാക്യം ഉപയോഗിക്കാൻ പാടില്ല ഉപയോഗിക്കാൻ പാടില്ല ഇനി എന്തുകൊണ്ട് സംഭവിച്ചു അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറയുന്നത് അത്ര എനിക്കറിയില്ല എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചു എന്നാണ് പണ്ട് സോക്രട്ടീസ് പറഞ്ഞത് I know what I do എനിക്കറിയാം എനിക്ക് എന്തറിയില്ല എന്ന് പഴയകാലത്ത് സോക്രട്ടീസ് വളരെ പ്രസിദ്ധമായ ഒരു കോട്ടം എനിക്ക് എന്തറിയാവുന്നത് എനിക്ക് എന്തറിയില്ല എന്നുള്ളത് എനിക്കറിയാം അങ്ങനെ അറിയുന്നവനാണ് സോക്രട്ടീസ് ജ്ഞാനി എന്ന് അറിയാം എന്ന് പറയുന്നവരെ ജ്ഞാനി എന്ന് പറയാൻ പറ്റില്ല അറിയാമെന്ന് പറയുന്നത് കേവലം അറിവിനുള്ള ഒരു അഭിമാനം മാത്രമാണ് അത് അറിയില്ലല്ലോ അപ്പോൾ എനിക്കറിയില്ല എന്നറിയുന്നവനാണ് സോക്രട്ടീസിന്റെ അഭിപ്രായത്തിൽ ജ്ഞാനിയെന്ന് പറയുന്നത് അതുപോലെ നമ്മുടെ ജീവിതത്തിൽ പലതും സംഭവിക്കും നമുക്കറിയില്ല അറിയില്ല അറിയില്ല എന്ന് പറയുന്ന അത്ര അതിന് വേറെ എന്തെങ്കിലും ഒരു പേര് വിളിച്ചിട്ട് കാര്യമില്ല അതുകൊണ്ട് ഈ പറയുന്ന വിധി എന്ന് പറയുന്നവർ അതിലവൻ ഉറപ്പുണ്ടെങ്കിൽ അത് തീയിലേക്ക് നടന്നു കയറണം ദൈവോദ്ഗാഹസ്ഥ ദൈവോദ്ഗാഹ അസ്ഥി ഏവ അപ്പോൾ എല്ലാം വിധിക്കനുസരിച്ചാണ് അപ്പൊ ദാഹം ഇല്ല തന്നെ അഗ്നി എന്തുകൊണ്ട് വിധി അനുസരിച്ചല്ലേ ദാവം സംഭവിക്കും അല്ല അതിന് പ്രത്യേകിച്ച് ശക്തിയൊന്നും ഇല്ലല്ലോ വിധി ഉണ്ടെങ്കിൽ ജയിക്കും ഇല്ലെങ്കിൽ ജയിക്കും ഞാൻ തീരക്കാരെടുത്ത് വയ്ക്കുന്ന അല്ല വിഷയം അതാണ് ദൈവ ദാഹ ദൈവം വിധി ഉണ്ടെങ്കിൽ കൊള്ളത്തില്ല ആരെങ്കിലും തീരക്കാരെടുത്ത് വയ്ക്കും ഇത് ഗന്ധവേ തീരഭാവയെ അവൻ തീയിലേക്ക് നടന്നു അപ്പൊ മനസ്സിലാകും വിധി ഉണ്ടോ ഇല്ലേ എന്നുള്ളത് അപ്പൊ നിങ്ങൾ വിധിയിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ വിശ്വസിക്കുന്നു എന്താണ് എനിക്ക് വിധി ഉണ്ടെങ്കിൽ മാത്രമേ എന്റെ കാലം കൊള്ളത്തുള്ളൂ ഇല്ലെങ്കിൽ കൊള്ളത്തില്ല അതാണ് ശരിയായ വിശ്വാസം വിധി വിശ്വാസം എന്നിട്ട് എന്ത് ചെയ്യണം നേരെ കാലെടുത്ത് തീരു വയ്ക്കും വിധി ഉണ്ടെങ്കിൽ പൊള്ളു ഇല്ലെങ്കിൽ കൊള്ളത്തില്ല ചെയ്യാൻ ധൈര്യമുണ്ടോ ഏതെങ്കിലും സ്വാമി പ്രാരംഭം എന്ന് പറയുന്ന സ്വാമിക്ക് ഈ പരീക്ഷണവും നടക്കുമെന്നാണ് അത്തരം കാഴ്ചപ്പാടുകളെല്ലാം ഇവിടെ നിഷേധിക്കുകയും അത് വളരെ എന്താണ് കാലോചിതമായ കാര്യമാണ്